പദപാഠം തരൽ സഹ മന്ദി ധാവതി ധാരാ സുതസ്യ അന്ധസ തരൽ സഹ മന്ദി ധാവതി തരൽ സഹ മന്ദി ധാവതി ധാരാ സുതസ്യ അന്ധസ തരൽ സഹ മന്ദി ധാവതി തരൽ സഹ മന്ദി ധാവതി ധാരാ सुतस्य अन्धसः तरल् सः मन्दी धावति